ഇന്ത്യയിലെ പ്രധാന ദേശീയ പാർക്കുകളും വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളും Kanha national park Chhattisgarh Taroba national park Maharashtra Corbett national park Uttaranchal Chikmagalur national park Karnataka Pench national park Nagpur Nowgong national park Karnataka Sundarbans tiger sanctuary Pargana Sultanpur lake ബേഗ് sanctuary Haryana Similipal tiger sanctuary Orissa Sariska വന്യമൃഗ സംരക്ഷണ കേന്ദ്രം രാജസ്ഥാൻ രത്തംപൂർ കടുവാ സങ്കേതം രാജസ്ഥാൻ പെരിയാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം Idukki Guindy national park Madras Bannerghatta national park Karnataka Gir national park Gujarat Jaldapara national park Paschim Bengal Kaziranga national park Assam Kanchenjunga national park Sikkim Malvadar national park Gujarat Tadoba national park Maharashtra Shivpuri national park Madhya Pradesh Rohia national park Himachal Pradesh Chandraprabha വന്യമൃഗസംരക്ഷണ കേന്ദ്രം ഉത്തർപ്രദേശ് മാനസ് കടുവാ സങ്കേതം ആസാം മുതുമല സാങ്ച്വറി തമിഴ്നാട് പക്കനാൽ വന്യമൃഗസംരക്ഷണ കേന്ദ്രം Andhra Pradesh Bandhavgarh national park Madhya Pradesh Borivali national park Maharashtra Rajamalli national park Keralam Bandipur national park Karnataka Pashigam sanctuary Jammu Kashmir Khana പക്ഷിസങ്കേതം രാജസ്ഥാൻ കഡ്പ്രഭ പക്ഷിസങ്കേതം കർണാടക കുത്രി വന്യമൃഗസങ്കേതം മധ്യപ്രദേശ് മേലപ്പാട്ടു പക്ഷിസങ്കേതം ആന്ധ്രാപ്രദേശ് നൽസരോവർ പക്ഷിസങ്കേതം ഗുജറാത്ത് ഹസാരിബാഗ് വന്യജീവി സങ്കേതം ജാർഖണ്ഡ്